അഹന്ത്യലക്ഷണം ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ഈ നാല് വരികൾ ധർമ്മശാസ്ത്രത്തിലുള്ളതാണ് ആ ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നെടുത്തിരിക്കുന്ന നാല് വരികൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൗതിക ജീവിതത്തെ സമ്പുഷ്ടവും സമഗ്രവും ചൈതന്യവത്വമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഭാരതത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ മനുഷ്യൻ്റെ സമഗ്ര സംതൃപ്ത ചൈതന്യവത്തായ ജീവിതത്തെ നന്മ നിറഞ്ഞ ഒരു പന്ഥാവിലൂടെ നയിക്കാൻ സാധിക്കുക അതിനെന്താ വേണ്ടത് ആത്മീയത വേണം ഭൗതിക സന്ദേശങ്ങൾ വേണം ശാസ്ത്രം വേണം സാമൂഹിക ചൈതന്യങ്ങൾ വേണം രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വേണം ഇങ്ങനെ മറ്റ് ജന്തുക്കൾക്ക് ജീവികൾക്ക് ഇല്ലാത്തതായ അതേ സമയത്ത് സമൂഹജീവിയായ മനുഷ്യനിൽ മാത്രം മാത്രം നിലനിൽക്കുന്നതായ അനവധി വിചാരങ്ങൾ അതിനെ സമന്വയിപ്പിച്ച് നേർ രേഖയിലൂടെ നടത്തി ജീവിതം സമ്പൂർണമാക്കണം സംതൃപ്തമാക്കണം ചൈതന്യവത്താക്കണം ഈ മനുഷ്യൻ എന്ന ജീവിക്ക് ചുറ്റുപാടുമുള്ള സർവ്വതിനെയും നിലനിർത്താനുള്ള കടപ്പാട് ധാർമ്മിക ബാധ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമാറ് മനുഷ്യനെ ധർമ്മപഥത്തിലൂടെ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയാണ് ഭാരതീയര് ആചാരങ്ങളുണ്ടാക്കി നമ്മളെ കൊണ്ട് ദേശത്തിനും കാലത്തിനുമനുസരിച്ച് ആവശ്യമായ മോഡിഫിക്കേഷൻസ് വരുത്തി ജീവിക്കാൻ വേണ്ടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് നൽകിയത് മറ്റൊരർത്ഥത്തിൽ ഋഷിപ്രോക്തങ്ങളായ അനവധി ഋഷിവര്യന്മാർ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ച് വളർന്ന് ഉജ്ജ്വലരായി ചൈതന്യം പകർന്നവരായ ആ ഋഷീശ്വരന്മാർ നമുക്ക് വേണ്ടി എഴുതി ശുദ്ധീകരിച്ച് വാരി വിതറി നൽകിയ ജീവിത സന്ദേശങ്ങളാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ആചാരം ഏതെങ്കിലും കാലഘട്ടത്തിൽ അനാവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് വന്ന ഋഷിവര്യന്മാർക്ക് അതിനെ ശുദ്ധീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭാരതീയന് നൽകിയിരുന്നു ഭഗവത്ഗീതയിലെ ഒരു വരി നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത ആ വരി മാത്രം ആലോചിച്ചാൽ മതി എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അഭ്യുത്ഥാനം അധർമ്മസ്യ അധർമ്മത്തിന് എപ്പോഴെല്ലാമാണോ ഉയർച്ച സംഭവിക്കുന്നത് ആ സമയത്തെല്ലാം പ്രകൃതി ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുക അധർമ്മത്തിന് ഉയർച്ചയുണ്ടാവുക എന്ന രണ്ട് വരിയിൽ ആചാരങ്ങളുമായിട്ട് എങ്ങനെയാ ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കുക ധർമ്മം എന്ന് പറയുന്നത് ആചാരങ്ങളുടെ സമൂഹം അധർമ്മം എന്ന് പറയുന്നത് ദുരാചാരങ്ങളുടെ സമൂഹം അപ്പോൾ ആചാരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകണം ദുരാചാരങ്ങൾക്ക് താഴ്ചയുണ്ടാകണം നശിക്കണം അതിനും പകരം മറിച്ചാണ് സംഭവിച്ചതെങ്കിൽ അധർമ്മം അഥവാ ദുരാചാരം വളരുകയും ധർമ്മം അഥവാ സദാചാരം തളരുകയും ചെയ്താൽ അവിടെ അതനുസരിച്ചുള്ള ശുദ്ധീകരണത്തിന് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ അതാത് കാലഘട്ടങ്ങളിൽ ആവശ്യമുള്ളത് പ്രകൃതി നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വിവരിച്ച കാര്യം അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ധർമ്മം ഒരേപോലെ നിലനിൽക്കണമെന്നില്ല അധർമ്മങ്ങളും ദുരാചാരങ്ങളും വളർന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതാത് കാലഘട്ടത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കാൻ തടയിടാനായിട്ട് ഓരോ ശക്തികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആചാരങ്ങളുടെ കൂട്ടത്തിൽ ദുരാചാരങ്ങൾ വളരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് അത് തടയാനാവശ്യമായ അറിവ് അതുപോലെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള യോഗികൾ അതാത് കാലത്തിലുണ്ടാകണം വരും വരികയും ചെയ്യും വരേണ്ടത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെയുള്ള ആ സദാചാരങ്ങളെക്കുറിച്ച് നാം ഒന്ന് ഗഹനമായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കുക എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക ഇംഗ്ലീഷുകാരുടെ സിസ്റ്റമാണ് അത് പണ്ട് തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്നതുമാണ് ഏത് കാര്യമാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് അതിനെ അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സ്റ്റെപ്പുകളായിട്ട് അങ്ങോട്ട് തിരിക്കുക ഇത് ഭാരതീയർ അനാദികാലമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ അത് മനസ്സിലാക്കാൻ സാധിക്കാം യോഗചര്യ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു ഭാരതീയർക്ക് യോഗ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് അഷ്ടാംഗ യോഗം യോഗ എട്ട് സ്റ്റെപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്തു യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അപ്പം യോഗ എന്നുള്ള ഒരറിവിനെ എട്ട് സ്റ്റെപ്പുകളായിട്ട് അങ്ങ് തിരിച്ചു ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ പതിനെട്ട് ചാപ്റ്ററുകളായിട്ട് അങ്ങ് തിരിച്ചു മഹാഭാരതം എന്ന ഇതിഹാസത്തെ പതിനെട്ട് മഹാപർവങ്ങളായിട്ട് അങ്ങ് തിരിച്ചു തിരിക്കുക ക്ലാസിഫൈ ചെയ്യുക അത് നമുക്ക് പഠിക്കാൻ വളരെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു പന്ഥാവാണ് പ്രോസസ്സാണ് പ്രൊസീജിയറാണ് ആ ഒരു മെത്തേഡ് ഇന്ന് ആധുനിക ശാസ്ത്രം അംഗീകരിച്ച മെത്തേഡ് അനാദികാലമായിട്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന മെത്തേഡ് അത് നമ്മൾ ഈ ആചാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ എക്സ്പ്ലനേഷൻ എടുത്തു എന്ന് വിചാരിക്കാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ എങ്ങനെ ആചാരങ്ങളെ ക്ലാസിഫൈ ചെയ്യുക ഒറ്റ ശ്വാസത്തിൽ പറയാൻ സാധിക്കും നമ്മളുടെ മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ psychologically beneficial customs and rituals of India ശാരീരികമായ ആരോഗ്യത്തിന് ഉതകുന്നതായ സദ്ബലങ്ങൾ ഉളവാക്കുന്നതായ ആചാരങ്ങൾ മൂന്ന് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിന് ഉപയോഗപ്രദങ്ങളായ ആചാരങ്ങൾ സാമൂഹിക ബന്ധം ചൈതന്യവത്താക്കി സമൂഹജീവിയായ മനുഷ്യൻ പരസ്പരം സഹകരിക്കാനും സഹവർത്തിക്കാനും ആവശ്യമായ ആചാരങ്ങൾ ഈ മനുഷ്യന് മാത്രമേ സ്വന്തം രാഷ്ട്രം എന്ന ഒരു സങ്കല്പമുള്ളൂ നമ്മുടെ മദർലാൻഡ് ഫാദർലാൻഡ് ഹോളി ലാൻഡ് എന്ന സങ്കല്പമുള്ളൂ അപ്പോൾ സ്വന്തം രാഷ്ട്രത്തിൻ്റെ മാതൃഭൂമിയുടെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ അല്ലെങ്കിൽ മാതൃഭൂമിയുടെ മക്കളായ ഒരൊറ്റ രാഷ്ട്രവാസികളുടെ ബന്ധത്തെ ദൃഢമാക്കാൻ നാം ആചരിച്ചു പോന്ന സദാചാരങ്ങൾ ഇങ്ങനെ അഞ്ച് ക്ലാസ്സായിട്ട് ആചാരങ്ങളെ നമുക്ക് തിരിക്കാം ഒന്ന് മനസ്സിൻ്റെ നന്മ രണ്ട് ശരീരത്തിൻ്റെ നന്മ മൂന്ന് കുടുംബത്തിൻ്റെ നന്മ നാല് സമൂഹത്തിൻ്റെ നന്മ അഞ്ച് രാഷ്ട്രത്തിൻ്റെ നന്മ ഇങ്ങനെ അഞ്ച് ക്ലാസ്സിന് വേണ്ടി അഞ്ച് വിഭാഗം ആചാരങ്ങളാണ് ഭാരതീയർ അനുശാസിച്ചു പോന്നിരുന്നത് ഇതിന് ഓരോന്നിനും നമുക്ക് സബ് ക്ലാസ്സുകൾ വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ അത്രയും ഗഹനമായ ഒരു ഗവേഷണാത്മകമായ ഒരു പഠനമല്ല ഇപ്പം നാം നടത്തുന്നത് പിന്നെ ഏത് രീതിയിലുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത് സാധാരണക്കാർക്ക് ഭാരതീയ ആചാരങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും അതേപോലെ തന്നെ അവരിൽ യുക്തിയുടെയും ബുദ്ധിയുടെയും ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ അവർ അനുശാസിക്കുന്നതായ അല്ലെങ്കിൽ അവർ അനുശാസിക്കേണ്ടതായ ആചാരങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ് ഈ അഞ്ച് ക്ലാസ്സിലൂടെ നമ്മൾ ഈ ആചാരങ്ങൾ ഒന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇനി അതിൽ ഒന്നാമത്തേത് മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ആയുർവേദത്തിൽ പറയാറുണ്ട് ശരീര മനസോയോഗ പരസ്പരം അനുവ്രജേ ആധാര ആധേയഭാവേന തപ്താജ്യ ഘടയോരിവ എന്താ ഇതിൻ്റെ അർത്ഥം ശരീരവും മനസ്സും പരസ്പരം അനുവ്രജേത് they are complementary to each other പരസ്പരം കോ എക്സിസ്റ്റിംഗ് ആണ് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ശരീരവും മനസ്സും അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സ് ശരീരം അത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു വർത്തിക്കുന്നു എന്നർത്ഥം ആധാര ആധേയ ഭാവേന ശരീരം ആധാരമാണ് മനസ്സ് അതിൽ നിൽക്കുന്ന ആധേയം എന്നതാണ് തപ്താജ്യ ഘടയോരിവ തപ്തം ചൂടുള്ള ആജ്യം നെയ്യ് ഘടം പാത്രം ഇവ പോലെ ചൂടുള്ള നെയ്യും പാത്രവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ശരീരവും മനസ്സും തമ്മിലുള്ളത് എന്താ അതിൻ്റെ സന്ദേശം ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ നെയ്യിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് വരും ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യൊഴിച്ചാൽ ചൂട് പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് പോകും ഏതിനാണോ ചൂട് കൂടുതലുള്ളത് അതിൽ നിന്ന് ചൂട് കുറഞ്ഞതിലേക്ക് ഒന്നുകിൽ നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് നെയ്യിലേക്ക് ചൂട് പ്രവഹിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മനസ്സിനുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിനുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നു അപ്പോൾ ശരീരം സന്തോഷകരമായിട്ടിരിക്കുകയാണെങ്കിൽ മനസ്സും സന്തോഷകരമായിരിക്കും മനസ്സ് സന്തോഷവും ചൈതന്യവത്തുമായിട്ടിരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യും പ്രതിഫലിക്കുന്നുണ്ടാവും അപ്പം മനസ്സിൻ്റെ നന്മ എന്ന് പറയുന്നത് ജീവിതത്തിൽ ശരീരത്തിൻ്റെയും നന്മ തന്നെയാണ് അപ്പോൾ മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ധാരാളം ഭാരതത്തിലുണ്ട് ഇത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം നമ്മളുടെ മകൻ മകള് സ്കൂളിലേക്ക് പോവാണ് ആ സമയത്ത് അവൻ്റെ തലയ്ക്ക് കൈവച്ച് അമ്മ അനുഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ നന്നായി വരും നല്ല രീതിയിൽ പഠിക്കണം അമ്മയുടെ പ്രാർത്ഥന എന്നും ഉണ്ടാകും എന്ന് ഒരമ്മ മകൻ്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയും അച്ഛനും അപ്രകാരം അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു അസാധാരണമായ സംതൃപ്തി സന്തോഷം ആ സന്തോഷം എങ്ങനെയുണ്ടായത് അമ്മയും അച്ഛനും അനുഗ്രഹിക്കുമ്പോഴാണ് അനുഗ്രഹിക്കുക എന്ന ആചാരം അനുശാസിച്ചപ്പോഴാണ് ആ മകൻ്റെ മനസ്സ് മകളുടെ മനസ്സ് വിടർന്ന് സംതൃപ്തമായി സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് പോകുന്നത് തന്നെ ആനന്ദപ്രദമായി തീരുന്നത് അപ്പോൾ അനുഗ്രഹിക്കുക എന്നുള്ള ആചാരം മകൻ്റെ മകളുടെ ബന്ധുക്കളുടെ പ്രായം കുറഞ്ഞവരുടെ മനസ്സിനെ അസാധാരണമായി സ്വാധീനിക്കുന്നുണ്ട് രണ്ട് നാമം ചൊല്ലുന്നു നല്ല രീതിയിൽ നാമം ചില്ല ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഇത് നല്ല രീതിയിൽ ചൊല്ലുന്നു എന്ന് വിചാരിക്കുക ഇങ്ങനെ നല്ല രീതിയിൽ ചൊല്ലുക എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു മിനിറ്റിൽ മുപ്പത്തെട്ട് പ്രാവശ്യത്തിൽ കുറയരുത് എഴുപത്തിരണ്ട് പ്രാവശ്യത്തിൽ കൂടരുത് ഇതാണ് നാമം ജപിക്കുന്നതിൻ്റെ റൂള് ഈ നാരായണ എന്ന നാമം ജപിക്കുന്നതിൻ്റെ റൂള് അപ്പം ഈ സ്പീഡിൽ ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ മനസ്സിനകത്തുണ്ടാക്കുന്ന സ്വാധീനമാണ് ഒരു അസാധാരണമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തലച്ചോറിനകത്ത് മാറ്റമുണ്ടാക്കുന്ന നല്ല രീതിയിൽ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന മാറ്റത്തിന് ആധാരമായ ഒരു ആചാരം നാമജപം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഒരു മന്ത്രം ജപിച്ചു എന്ന് വിചാരിക്കുക മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് അമേരിക്കയിൽ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ന്യൂ ഓർലിയൻസിലെല്ലാം പലപ്പോഴും കാറുകളിൽ അമേരിക്കക്കാർ ഇന്ത്യക്കാരല്ല അമേരിക്കക്കാർ ഈ മൃത്യുഞ്ജയ മന്ത്രവും അതുപോലെ ഗായത്രി മന്ത്രവുമെല്ലാം എം പി ത്രീ സി ഡിയിൽ റെക്കോർഡ് ചെയ്ത് കാസറ്റിലിട്ട് പ്ലേ ചെയ്ത് കേൾക്കുന്നത് എന്തിനാ കേൾക്കുന്നതെന്നറിയാമോ വേദമന്ത്രങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനൊന്നുമല്ല അങ്ങനെ ആരും പോവൊന്നുമില്ല സ്വർഗത്തിൽ ആകെ നൂറ്റി നാൽപ്പത്തൊന്ന് കസേരയേ ഉള്ളൂ അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാണ് ഏതായാലും അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനൊന്നുമല്ല ഈ മന്ത്രം കേൾക്കുന്നത് മറിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റോഡിലൂടെ പോകുന്ന ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ അടിച്ച് കലക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ സ്ട്രെയിൻ കൺസ്ട്രെയിൻഡ് അത് താഴ്ത്താൻ ഈ മന്ത്രത്തിന് സാധിക്കുമെന്ന് നല്ല രീതിയിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം മനഃശാസ്ത്രമാണ് മാനസികമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിൽ മാറ്റമുണ്ടാകുന്നത് അപ്പം ആ മനസ്സിന് മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിന് പറയുന്ന പേരാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അപ്പം മന്ത്രത്തിന് ഒരു വലിയ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സന്ദേശം നൽകാനുണ്ട് അർത്ഥമൊന്നും അറിയാതെ മന്ത്രം ചൊല്ലിയാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട് ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയണമെന്ന് ഒരു നിർബന്ധവുമില്ല അർത്ഥമറിഞ്ഞു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ അർത്ഥമറിഞ്ഞുകൊണ്ട് കീർത്തനങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ സന്ദേശം അറിഞ്ഞുകൊണ്ട് നാം ഏത് പ്രാർത്ഥനയും നടത്തുകയാണെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് അതിന് neuro linguistic effect N L E അത് മാത്രമല്ല സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റുമുണ്ട് psychologically oriented language based positive എഫക്റ്റിനെയാണ് പി എൽ ഇ അഥവാ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിൻ്റെ നന്മയ്ക്ക് മാനസികമായ ചൈതന്യത്തിന് മാനസികമായ ഊർജവൽക്കരണത്തിന് ഏറ്റവുമധികം സഹായിക്കുന്നതാണ് ഈ വേദമന്ത്ര ആലാപനം അല്ലെങ്കിൽ കീർത്തനങ്ങളുടെ ആലാപനം അതല്ലെങ്കിൽ നമ്മളുടെ ഭജന അതല്ലെങ്കിൽ സംഗീതം ഇതെല്ലാം അത്ഭുതകരമായ വസ്തുത ഇന്ന് പലപ്പോഴും ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സർജറി നടത്തി മുറിവ് ഉണ്ടാകുമ്പോൾ വേദനിക്കാതിരിക്കാൻ സംഗീതം നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഭാരതത്തിലും ഭാരതത്തിന് വെളിയിലും തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ സംഗീതാത്മകമായ പ്രാർത്ഥന സംഗീതാത്മകമായ വേദമന്ത്രാലാപനം ഇവയെല്ലാം തന്നെ നമ്മളുടെ മനസ്സിനെ നല്ല രീതിയിൽ ചൈതന്യവൽക്കരിക്കുന്നു വേദമന്ത്ര വേദമന്ത്രശ്രവണം നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക നാഭ്യാം ആസീത യദന്തരിക്ഷം ശീർഷ്ണോർത്ത് സമവർത്തത പദ്ഭ്യാം ഭൂമിം ദിശസ്തോത്രാത് തഥാ ലൂകാനകൽപ്പയൻ സപ്താസ്യാസൻ പരിധയ ത്രിസപ്തസമിതകൃതാ ദേവായജ്ഞം ധന്വാന അബധ്നൻ പുരുഷം പശും ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിലെ തലങ്ങും വിലങ്ങുമുള്ള രണ്ട് മൂന്ന് വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ വേദമന്ത്രം കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തലച്ചോറിനകത്ത് ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുകയാണ് ക്യുറേറ്റീവ് കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഹോർമോണുകൾ തലച്ചോറിനകത്തുണ്ടാകുന്നതിനെ മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു പേരുണ്ട് the chemistry of brain is changing chemistry of brain is changing ഈ ബ്രെയിനിൻ്റെ കെമിസ്ട്രി ഇപ്രകാരം സംഗീതം കൊണ്ടോ പ്രാർത്ഥനകളുടെ ശബ്ദതരംഗങ്ങൾ കൊണ്ടോ വേദതരംഗങ്ങൾ കൊണ്ടോ മാറുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം മനസ്സിലൂടെ വരുന്ന മാറ്റമാണ് ബ്ലഡ് പ്രഷർ നോർമലാകും ഹാർട്ട് ബീറ്റ് നോർമലാകും കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലാകും അഡ്രിനാലിൻ്റെ അളവ് നോർമലാകുന്നു തലച്ചോറിൻ്റെ ബ്രെയിൻ വേവ്സ് അത് നോർമലാകും അഞ്ച് കാര്യങ്ങളാണ് മനസ്സിനെ സ്വാധീനിക്കുന്നതിലൂടെ ശരീരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് തലച്ചോറിൻ്റെ ബ്രെയിൻ വേവ് കൊളസ്ട്രോളിൻ്റെ അളവ് ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് ബ്ലഡ് പ്രഷർ എഡ്രിനാലിൻ്റെ അളവ് വളരെ ഹാർമോണിയസ് ആക്കി കൊണ്ടുവരാൻ ഈ മന്ത്രശ്രവണത്തിന് സാധിക്കുമെന്ന് മാത്രമല്ല നല്ല ടെൻഷനുള്ള ജീവിതത്തിൽ ടെൻഷൻ പൂർണ്ണമായും മാറ്റാൻ ഈ മന്ത്ര കീർത്തന പ്രാർത്ഥന മന്ത്രശ്രവണങ്ങളിലൂടെ സാധിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അപ്പം ഞാനും നിങ്ങളും ജീവിതത്തിൽ മന്ത്ര ആലാപനം കീർത്തന ആലാപനം ചെയ്യുന്നത് മനസ്സിൻ്റെ നന്മയ്ക്കുതകുന്ന ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രങ്ങൾ എങ്ങനെയാ ചൊല്ല ചിലർ ചോദിക്കും മനസ്സിൽ മന്ത്രം ചൊല്ലിയാൽ പോരെ ചിലർ ചോദിക്കും ഉറക്ക ചൊല്ലുന്നതല്ലേ നല്ലത് ഏതായാലും രണ്ടിൻ്റെയും മധ്യത്തിലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നമ്മളുടെ മനസ്സിൽ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റ് ഉണ്ട് ചുറ്റുപാട് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല വളരെ ഉറക്കെ ചൊല്ലുകയാണെങ്കിൽ പുറത്ത് നല്ല എഫക്റ്റ് ഉണ്ട് ശരീരത്തിന് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാവുക അപ്പോൾ എന്താ ചെയ്യുക നമ്മുടെ വലത് സൈഡിൽ അല്ലെങ്കിൽ മുമ്പിൽ അല്ലെങ്കിൽ പുറകിൽ അല്ലെങ്കിൽ ഇടത് സൈഡിൽ ഏഴ് പേര് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം ഏഴ് പേര് ഏഴ് വ്യക്തികൾ ഇരിക്കുന്നുണ്ട് ഏഴാമത്തെ ആൾക്ക് വരെ കേൾക്കാൻ പാകത്തിനുള്ള ശബ്ദത്തിൽ മാത്രമാണ് മന്ത്രം അതിന് ബൈബിളിലെ മന്ത്രമായാലും ഖുറാനിലെ മന്ത്രമായാലും വേദത്തിലെ മന്ത്രമായാലും അതിൽ കൂടുതൽ ശബ്ദത്തിൻ്റെ ആവശ്യമില്ല ഉണ്ടാവാനും പാടില്ല അത്രയും ശബ്ദം ഉണ്ടെങ്കിൽ അതിനകത്ത് അസാധാരണമായ എഫക്റ്റും ഉണ്ട് ആ മന്ത്ര ആലാപനം കീർത്തനാലാപനം നമ്മളുടെ മനസ്സിനെ അസാധാരണമായി സ്വാധീനിക്കുന്ന ഒരു ആചാരമാണ് ഇനി പുരാണ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതും ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാറുണ്ട് സപ്താഹം വായിക്കാറുണ്ട് നവാഹം വായിക്കാറുണ്ട് പല രീതിയിലുള്ള പുരാണങ്ങൾ നമ്മൾ വായിക്കാറുണ്ട് എന്തിനായി പുരാണങ്ങൾ വായിക്കുന്നത് ആറു പഴഞ്ചനായിട്ടുള്ള പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കേണ്ട വല്ല കാര്യമുണ്ടോ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ രാമായണം വായിക്കുന്നു എന്ന് വിചാരിക്കാം ഈ രാമായണ വായനയുടെ സന്ദേശം എന്താണ് ശ്രീരാമൻ എങ്ങനെ ജനിച്ചു പുത്രകാമേഷ്ടി യാഗത്തിലൂടെ ശ്രീരാമൻ വളർന്നു എന്നിട്ട് മന്ദരയുടെ ഉപദേശപ്രകാരം ശ്രീരാമൻ അയോധ്യ വിട്ടുപോയി ഇങ്ങനെയെല്ലാം കേട്ടതിന് ശേഷം എന്താ നമ്മൾ ചെയ്യുക സാധാരണ ഈ രാമായണം അഥവാ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസം വായിക്കുന്നത് മുഴുവനും ഇൻഫർമേഷനാണ് അറിയിപ്പുകളാണ് ആ ഇൻഫർമേഷൻസിനെ അല്ലെങ്കിൽ അറിയിപ്പുകളെ നോളജാക്കി മാറ്റണം എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കണം എന്നാലോചിച്ച് നോക്കൂ ശ്രീരാമൻ അച്ഛനോട് എങ്ങനെയാണ് പെരുമാറിയത് ലക്ഷ്മണൻ അച്ഛനോട് എങ്ങനെയാണ് പെരുമാറിയത് ഭരതൻ അച്ഛന്മാരോ അച്ഛനോട് അമ്മയോട് എങ്ങനെയാണ് പെരുമാറിയത് ഇത് മുഴുവനും നമുക്ക് രാമായണം വായിച്ചാൽ മനസ്സിലാക്കാം ഒരു ചെറിയ ഇതിൽ പറഞ്ഞാൽ മാതൃപുത്ര ബന്ധം എന്ന് ഒന്ന് അനലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക ശ്രീരാമൻ കൗസല്യയോട് കൗസല്യ ശ്രീരാമനോട് ലക്ഷ്മണൻ സുമിത്രയോട് സുമിത്ര ലക്ഷ്മണനോട് എങ്ങനെ പെരുമാറി അതുപോലെ താര അങ്കദനോട് മണ്ടോദരി ഇന്ദ്രജിത്തിനോട് മകനും അമ്മയും തമ്മിലുള്ള ബന്ധം നാലഞ്ച് ബന്ധങ്ങൾ പല തരത്തിൽ നമ്മളുടെ മുമ്പിൽ രാമായണത്തിൽ വിവരിച്ചിരിക്കുകയാണ് മാതൃപുത്രബന്ധം സഹോദര ബന്ധം ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം ശ്രീരാമനും ഭരതനും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധത്തിൽ അതുപോലെ തന്നെ പല പല സഹോദര ബന്ധങ്ങൾ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ബന്ധം രാവണനും കുംഭകർണനും തമ്മിലുള്ള ബന്ധം രാവണനും വിഭീഷണനും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധങ്ങൾക്ക് ഉദാഹരണമാണ് ഇതിൽ നല്ല സഹോദര ബന്ധമുണ്ട് തിന്മ നിറഞ്ഞ സഹോദര ബന്ധമുണ്ട് ഇത് നമ്മൾ കേട്ട് നമ്മൾ മനസ്സിൽ വിശകലനം ചെയ്തിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ പകർത്തുകയാണെന്ന് വിചാരിക്കുക അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചറിഞ്ഞിട്ട് തിരുത്തലുകൾ വരുത്താനുള്ള സമയമില്ല അതിനു മുമ്പ് നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടാവും അതുകൊണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നൽകുന്നതായ സന്ദേശങ്ങൾ ചെവിയിലൂടെ കേട്ട് മനസ്സിലുറപ്പിച്ച് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ ജീവിതത്തെ സമഗ്രവും സമ്പൂർണവുമാക്കി മാറ്റാൻ സാധിക്കും ഒരു ഡോക്ടറുണ്ട് വളരെ ഫേമസ് ഡോക്ടറാണ് ഡോക്ടർ പി രാമൻ എന്ന് പറയുന്ന അതുപോലെ ഡോക്ടർ ആനന്ദ ബോസ് എന്നുണ്ട് വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാരാണ് അവർ ഗംഭീരമായിട്ട് ഭാരതീയ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് ഇവർ ഒരിക്കലൊരു ജുവനൈൽ ഹോമിൽ പോയി അതായത് ചെറിയ കുട്ടികൾ കുറ്റം ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യുന്ന ശിശു അല്ലെങ്കിൽ ബാല തടവറകളിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ചെന്ന് ആ കുട്ടികളോട് ഈ ഡോക്ടർമാർ ചോദിച്ചു നിങ്ങൾ വളരുമ്പോൾ എന്താവണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം കുറ്റം ചെയ്ത കുട്ടികൾ ധാരാളം അതിനകത്തുണ്ട് അതിൽ ഓരോ കുട്ടിയും പറഞ്ഞത് ഇപ്രാവശ്യം താൻ ചെയ്ത കുറ്റം തെറ്റ് വീട്ടിലെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ സഹോദരൻ പോലീസുകാരെ കണ്ടുപിടിച്ചു അടുത്ത പ്രാവശ്യം മുതൽക്ക് താൻ ഏത് കുറ്റം ചെയ്താലും ആരും കണ്ടുപിടിക്കാതെ വേണം കുറ്റം ചെയ്യാൻ എന്ന പാഠമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പഠിച്ചത് അതായത് കുറ്റം ചെയ്യരുതെന്നല്ല പഠിച്ചത് കുറ്റം ചെയ്യുന്നത് ആരും കാണരുത് അറിയരുത് എന്ന പാഠമാണ് പഠിച്ചത് അപ്പോൾ ഈ ഒരു ചര്യയിൽ അവർക്ക് മനസ്സിലാക്കേണ്ടത് എന്തോ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പുരാണ കഥകളിലൂടെ അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതേ വിവരണത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് തുടർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതായത് ചെറിയ കുട്ടികളെ അറസ്റ്റ് ചെയ്ത് തടവിലിട്ടിരിക്കുന്ന തടവറകളിൽ നിന്ന് ഈ കുട്ടികളുടെ മനോഭാവത്തിൽ എങ്ങനെയാണ് മാറ്റമുണ്ടായത് പുരാണ കഥാശ്രവണത്തിലൂടെ എന്ന് വിവരിക്കുന്ന അനുഭവം നമ്മൾ തുടരുന്നുണ്ടായിരിക്കും അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് വിനീത പ്രണാമം നമസ്കാരം ഭാരതീയ ആചാരങ്ങളെ മനസ്സിലാക്കുവാനുള്ള എളുപ്പത്തിനായിട്ട് നാം അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തു psychologically beneficial customs and rituals physiologically beneficial family relation bondage strengthening customs and rituals, socially beneficial customs, അതുപോലെ തന്നെ അതുപോലെ തന്നെ the customs and rituals which are aimed at the national integration രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം മനസ്സിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ അതിൽ അനുഗ്രഹം കൊടുക്കാം നല്ല മന്ത്രങ്ങൾ ചൊല്ലാം കീർത്തനങ്ങൾ ചൊല്ലാം അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന പുരാണ ഇതിഹാസ കഥകൾ കേൾക്കുക അതിൻ്റെ ഇഫക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിലൊരു ചെറിയ സംഭവം വിവരിക്കേണ്ടായി doctor Anandabose doctor P Raman തുടങ്ങിയവർ ഈ ചില വിദ്യാർത്ഥികളെ കുട്ടികളെ കുഞ്ഞുങ്ങളെ കുറ്റവാളികളായ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന ജുവനൈൽ ഹോമിൽ ചെന്ന് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്രാവശ്യം ചെയ്ത കുറ്റങ്ങൾ അത് പോലീസ് അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ കണ്ടുപിടിക്കേണ്ടായി അടുത്ത പ്രാവശ്യം ഈ കുറ്റം ചെയ്യുമ്പോൾ ആരും കാണാതെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം ജുവനൈൽ കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാകേണ്ട സ്ഥാനത്ത് ചെന്ന് കുട്ടികളെ തടവിലിട്ടപ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടായ വികാരം കറക്റ്റീവ് മെഷേഴ്സ് അല്ല മറിച്ച് ഡിസ്ട്രാക്റ്റീവ് മെൻറ്റാലിറ്റിയാണ് മനസ്സിൽ നിറഞ്ഞു നിന്നത് അത് മാറ്റാൻ വേണ്ടി ഈ ഡോക്ടർമാർ നിരന്തരം അവിടെ ചെന്ന് പുരാണ കഥകൾ ഇതിഹാസ കഥകൾ വിവരിച്ചു ഏതാണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് ഈ ഡോക്ടർമാർ ചോദിച്ചു കുട്ടികളോട് നിങ്ങൾക്ക് എന്താകണമെന്നാണ് ആഗ്രഹം ഭാവി എങ്ങനെ ഉണ്ടാവണം എന്നാണ് അവർ ഉടനെ പറഞ്ഞത് ശ്രീരാമൻ്റെ നന്മകൾ ഹനുമാൻ്റെ നന്മകൾ ഭരതൻ ജീവിച്ചു കാണിച്ചു തന്ന നന്മകൾ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ പുരാണത്തിൻ്റെയും ഇതിഹാസത്തിൻ്റെയും അനവധി സംഭവങ്ങൾ എടുത്ത് കോട്ടി ചെയ്തിട്ടാണ് ആ കുറ്റവാളികളായ കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്രകാരം ആകണമെന്നാണ് ആഗ്രഹം ഇവിടെ എന്താ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ സൈക്കോളജിക്കൽ ചേഞ്ച് വരുത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചത് മോഡേൺ സയൻസ് വിവരിച്ചിട്ടല്ല മറിച്ച് ഭാരതീയ പൈതൃകത്തിൻ്റെ ഭാഗമായ പുരാണ ഇതിഹാസ ചരിതങ്ങൾ വിവരിച്ച് കുട്ടികളെ കേൾപ്പിച്ചപ്പോൾ കുട്ടികളിലുണ്ടായ ആ മാറ്റം അതി അതിൻ്റെ ആധാരമായത് ഭാരതീയ പുരാണ ഇതിഹാസ പാരായണ ആചാരങ്ങളാണ് അപ്പം ആ ആചാരങ്ങൾക്കൊരു ലക്ഷ്യം എന്തായിരുന്നു മാനസികമായിട്ട് പരിവർത്തനമുണ്ടാകണം ഇതുപോലെ പുരാണങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിലൂടെ ചൊരിയപ്പെടുന്ന വരികൾ കേൾക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകുന്ന നന്മകളാണ് ഈ ആചാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് അതുപോലെ കുടുംബ ബന്ധത്തിന് ആധാരമാകുന്ന പല ആചാരങ്ങൾക്കും പ്രത്യക്ഷമായി മാനസികമായ നന്മകൾ ഉണ്ടാക്കുക ഉണ്ടാവുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട് മറ്റൊരർത്ഥത്തിൽ പല ആചാരങ്ങൾക്കും മാനസികമായ നന്മ എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ് അപ്പം നമ്മൾ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ദ എക്സ്പീരിയൻസബിൾ നോളജ് എന്ന് പറയുന്നത് അനുഭൂതിയുടെ തലത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന ആ അനുഭവ സമ്പത്തുക്കൾ എന്ന് പറയുന്നത് ഈ ആചാരങ്ങളുടെ ഭാഗമാണ് ഒരാളെ ആശ്വസിപ്പിക്കുമ്പോൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരാളോട് നന്മ നിറഞ്ഞ വഴികളിതാണെന്ന് സൂചിപ്പിക്കുമ്പോൾ ഒരാളോട് ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ അറിയിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന വ്യക്തിയുടെ ശരീരത്തിനുണ്ടാകുന്ന സ്വാധീനത്തിന് കാരണം മനസ്സിനെ അത് പിടിച്ചു കുലുക്കുന്നു എന്നുള്ളതാണ് മനസ്സിനെ അത് അസാധാരണമാം വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ ഭഗവത്ഗീതയുടെ ഒരു വരി പറയുകയാണെന്ന് വിചാരിക്കാം ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വിതരാഗഭയക്രൂത സ്ഥിതതീർമുനിരുച്യത്തെ ദുഃഖം വരുമ്പോൾ തളരരുതെൻ്റെ കുട്ടി സുഖം വരുമ്പോൾ അതിൻ്റെ പുറകെ പരിധിക്കപ്പുറം പോകരുതെൻ്റെ കുട്ടി ഈ ലോകത്തിൽ പരിധിക്കപ്പുറം ഭയമോ ദേഷ്യമോ ബന്ധമോ വെച്ചു പുലർത്തിയാൽ ദുഃഖമായിരിക്കും പരിണതഫലം അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ദേഷ്യമുണ്ടാകരുത് പരിധിക്കപ്പുറം ഭയമുണ്ടാകരുത് പരിധിക്കപ്പുറം ഒന്നിനോടും ബന്ധമുണ്ടാകരുത് ദുഃഖം പെർമനൻ്റ് അല്ല സുഖവും പെർമനൻ്റ് അല്ല അതുകൊണ്ട് എൻ്റെ കൊച്ചുമോൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും ദുഃഖിക്കരുത് എന്ന ഒരു വരി ഞാൻ പറയുമ്പോൾ അത് കേൾക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം നമ്മുടെ ആചാരത്തിലൂടെ ലക്ഷ്യമിടുന്നതാണ് പിന്നെ ഈ മാനസിക നന്മയ്ക്കുതകുന്നതായ മറ്റൊരു ഉപദേശാന്തർഗതമായ ആചാരം എന്താണത് രാത്രി കിടക്കുമ്പോൾ കുട്ടിയുടെ അടുത്ത് കഥ പറയുമ്പോൾ അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മോനെ ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ ലാഭമുണ്ട് നഷ്ടമുണ്ട് ചിരിയുണ്ട് കരച്ചിലുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം എന്ന് പറയുന്നത് എന്ന് നമ്മൾ ആ കുട്ടിയെ ഒന്ന് ബോധ്യപ്പെടുത്തി എന്ന് വിചാരിക്കുക ആ കുട്ടിയുടെ മനസ്സിനകത്ത് ദുഃഖം അനുഭവിക്കേണ്ടി വരുമ്പോൾ എന്തൊരു സ്റ്റെബിലിറ്റിയാണ് ഉണ്ടാവുക എത്ര ഒരു ഉറച്ച വിഷൻ അപ്രോച്ചാണ് ഉണ്ടാവുക ഇതെങ്ങനെയാണ് കുട്ടികളിൽ ഉണ്ടാക്കുക ഒരു വഴിയേ അതിനുള്ളൂ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് എത്ര ഗുളിക വാങ്ങിച്ചാലും ഏത് ഡോക്ടറെ കണ്ട് ഉപദേശം ചോദിച്ചാലും അതിനുത്തരം കിട്ടില്ല മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന പുരാണങ്ങൾ ഇതിഹാസങ്ങൾ മറ്റ് ജീവിതാനുഭവങ്ങൾ ഇത് സാവധാനത്തിൽ നമ്മളുടെ മക്കൾക്ക് കഥാരൂപത്തിലോ അനുഭവ രൂപത്തിലോ പറഞ്ഞു കൊടുക്കുന്ന ഒരാചാരം സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ നിലനിന്നിരുന്നു നിലനിൽക്കുന്നുണ്ട് ഇന്നും ഗ്രാമങ്ങളിൽ അത് നമുക്ക് കൈവിട്ടു പോകുന്നതിന് മുൻപ് ഈ ആചാരങ്ങളെ നിലനിർത്താൻ സാധിക്കണം അത് മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ ആചാരം അതുപോലെ തന്നെ മാനസിക നന്മയ്ക്ക് ഉതകുന്ന മറ്റൊരാചാരമാണ് ഈശ്വരവിശ്വാസം ദ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്ക് ആധുനികമായി വിഷയം കൈകാര്യം ചെയ്യുന്ന ഏത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക ഈശ്വര വിശ്വാസത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ആ സൈക്കോളജിസ്റ്റ് നിങ്ങളോട് പറയും ഈശ്വര വിശ്വാസമില്ലാത്ത വ്യക്തികളെ ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താ കാരണം നമുക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയിൽ വിശ്വാസമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ്ലി അത് അവനവനിൽ തന്നെ ഉണ്ടാകുന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തെ നമുക്ക് ഊട്ടി ഉറപ്പിച്ച് ഒന്ന് വലുതാക്കാൻ സാധിച്ചാൽ നല്ല ആത്മവിശ്വാസമാക്കി അതിനെ മാറ്റാൻ സാധിക്കും ഉദാഹരണമായിട്ട് ക്യാൻസർ രോഗം വന്ന് വേദന കൊണ്ട് പുളയുന്ന വ്യക്തിയുടെ അടുത്ത് ഒരു ഡോക്ടർ പറയുന്നു എന്ന് വിചാരിക്കുക സാരമില്ല ഇതെല്ലാം മാറും ഈശ്വരനില്ലേ ഇതൊക്കെ മാറ്റാതിരിക്കില്ല ഈ ഈശ്വരനില്ലേ ഈശ്വരൻ ഇത് മാറ്റും എന്ന ഒരു ഒരു സന്ദേശം രോഗിക്ക് കൊടുക്കുമ്പോൾ രോഗിയുടെ മനസ്സിനകത്തുണ്ടാകുന്ന മാറ്റം അവാച്യമാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല അതുപോലെ നാളെ എൻ്റെ മകള് മകൻ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ് ആ മകനെ അല്ലെങ്കിൽ മകളെ വിളിച്ചു പറയുക നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് വേണം കേട്ടോ പരീക്ഷയ്ക്ക് പോവാൻ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിനെ ബാധിക്കുന്നതാണ് ദ ഫെയ്ത്ത് ആ മനസ്സിന് ഒരു കോൺഫിഡൻസ് നൽകാൻ നമ്മളെ സഹായിക്കുന്ന ആചാരമാണ് പ്രാർത്ഥന ഈശ്വര വിശ്വാസം ഈശ്വരൻ എന്നെ കൈവിടില്ല ഈശ്വരൻ എന്നെ സഹായിക്കും ഈശ്വരൻ എൻ്റെ ദുഃഖം കേൾക്കും ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ഞാൻ ഏത് തിന്മ ചെയ്താലും ഈശ്വരൻ എന്നെ ശിക്ഷിക്കും അല്ലെങ്കിൽ ഏത് തിന്മയ്ക്കും ഒരു പരിണത ബലം ഈശ്വരൻ എനിക്ക് നൽകും ഏത് നന്മയ്ക്കും നല്ല ബലം ഈശ്വരൻ എനിക്ക് നൽകും ഈ വിശ്വാസങ്ങളും ഈ വിചാരങ്ങളും ഈ തരത്തിലുള്ള എക്സ്പ്ലനേഷനുകളും വിവരണങ്ങളും ഒരു മനുഷ്യനെ അസാധാരണമാം വിധം സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കുന്നു ഒരു വിഷമയില്ല പണ്ട് ആധുനിക ശാസ്ത്രം വളർന്ന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് കാലഘട്ടം വരെ മോഡേൺ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർമാർ വിശ്വസിച്ചിരുന്നത് എന്താണെന്നറിയാമോ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാൻ വെറും കെമിക്കൽസ് എന്ന മെഡിസിൻ മാത്രം മതി ഒരു തരത്തിലും മനസ്സിന് ശരീരത്തിൻ്റെ ആരോഗ്യവുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഒരു കാലിഫോർണിയയിലെ പ്രൊഫസർ അനാദികാലമായിട്ട് ഭാരതീയർക്ക് നല്ലവണ്ണം അറിയാവുന്ന മനസ്സിൻ്റെ സ്വാധീനത്തെ മോഡേൺ സയൻസിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മോഡേൺ സയൻസിനെ കൊണ്ട് ഭാരതീയ ചിന്താധാരകളിലെ മനസ്സിൻ്റെ സ്വാധീനം ശരീര മനസ്സോ യോഗ എന്ന വരി അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടുകളിലാണ് എങ്ങനെയാണത് അറിയിച്ചത് മനുഷ്യൻ്റെ ഒരു പതിനേഴ് പതിനാറ് യുദ്ധ തടവുകാരുടെ കണ്ണുകെട്ടി അവരെ കട്ടിലിൽ വിരിഞ്ഞു കെട്ടിയിട്ട് അവരോട് പറഞ്ഞു നിങ്ങളെ വധിക്കാൻ പോവുകയാണ് നിങ്ങൾ തടവുകാരാണ് നിങ്ങളെ തൂക്കിക്കൊല്ലുന്നതിന് പകരം ഒരു പരീക്ഷണം നടത്തിയിട്ട് അതിൽ നിങ്ങൾ മരിച്ചാലും ഒരു പ്രശ്നവുമില്ല എന്ന് ജഡ്ജി അറിയിച്ചിട്ടുണ്ട് നിങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കാൻ പോവാണ് എന്താണ് പരീക്ഷണം നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവിൽ ഒരു ട്യൂബ് ഫിക്സ് ചെയ്യും ആ ട്യൂബിലൂടെ നിങ്ങളുടെ രക്തം വാർന്ന ഒലിച്ച് പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ അവസാനം മരിക്കും ഇതാണ് എക്സ്പെരിമെൻ്റ് അപ്പോൾ നിരന്തരം രക്തം വാർന്നൊലിച്ച് പുറത്തേക്ക് പോയാൽ നിങ്ങൾ എത്ര മണിക്കൂർ കൊണ്ട് മരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എന്ന് അവരോട് പറഞ്ഞു ഇത് സത്യമായിരുന്നില്ല ഇത് നുണയായിരുന്നു അവരോട് പറഞ്ഞിട്ട് എന്തു ചെയ്തു അവർ ആഗ്ര എക്സ്പെരിമെൻ്റ് നടത്താൻ ആഗ്രഹിച്ചവർ ഇവരോട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ണ് കെട്ടി അവരുടെ ശരീരം കട്ടിലിൽ വിരിഞ്ഞ് കെട്ടി കയ്യിൽ ഒരു മുറിവുണ്ടാക്കുന്നത് മാതിരി വേദനിപ്പിച്ച് ഒരു ട്യൂബും ഫിക്സ് ചെയ്ത് പതിനാറ് പേരെ പതിനാറ് കട്ടിലിൽ കിടത്തിയതിനു ശേഷം അപ്പുറത്ത് വെള്ളത്തിൻ്റെ ടാപ്പ് സാവധാനത്തിൽ തുറന്ന് ഓരോ തുള്ളി ഈ രണ്ട് തുള്ളി വീതം വെള്ളം ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് വീഴുന്ന ശബ്ദം ഇവരെ കേൾപ്പിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് നിങ്ങളുടെ രക്തം പ്ലാസ്റ്റിക് ബക്കറ്റിലേക്ക് ഊർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ അറിയിച്ചു അപ്പോൾ അവർക്ക് എല്ലാവരും അവർ ധരിച്ചു വിശ്വസിച്ചു മാനസികമായിട്ട് അവർ ഭയത്തോടു കൂടി അത് കണ്ടു തൻ്റെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കണ്ണ് തുറന്നല്ല മനസ്സിൽ കാരണം കണ്ണ് കെട്ടിയിരിക്കുകയാണ് അങ്ങനെ അല്പം ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ അയാളുടെ ബോധം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലായി മുപ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ പതിനാറാമത്തെ ആളും അബോധാവസ്ഥയിലായി അപ്പോൾ മനസ്സിന് കൊടുത്ത ഇൻഫർമേഷനാണ് അവരുടെ രക്തം പോകുന്നു എന്ന് അവർ കണ്ണ് തുറന്ന് മുഖത്ത് വെള്ളം തളിച്ച് അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചു ഒരാളുടെ പോലും ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞിട്ടില്ല പക്ഷേ രക്തം പോകുന്നു എന്ന ധാരണ മനസ്സിൽ കൊടുത്തപ്പോൾ ആ മനസ്സ് ഭയത്തോടുകൂടി ഒരു അസാധാരണമായ അവസ്ഥയിലെത്തിയിട്ട് ഏതാണ്ട് അൺകോൺഷ്യസ് ആയി കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നു ഇതിനെ പറയുന്ന പേര് സൈക്കോളജിക്കൽ കില്ലിങ് ഇത് പോസിബിളാണ് അപ്പോൾ ആധുനിക ശാസ്ത്രത്തിനറിയാം മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചാലും ശരിയായി ധരിപ്പിച്ചാലും അതിൻ്റെ പോസിറ്റീവ് എഫക്റ്റ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചത് അറുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഭാരതത്തിൽ ഇത് അനാദികാലം മുമ്പ് തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് നമ്മുടെ സദാചാരങ്ങളിൽ അനവധി ആചാരങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് നന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നതും ഈശ്വരനെ തൊഴുതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതും മനസ്സിനകത്ത് ഒരു വലിയ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് ധാരാളം നിരീശ്വരവാദികളും യുക്തിവാദികളും അങ്ങനെ പലതരത്തിലുള്ള വാദികളും ഒരു സുപ്രഭാതത്തിൽ ഈശ്വര വിശ്വാസികളായി മാറാറുണ്ട് എന്താ കാരണം ഇന്നുവരെ അവരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന ശൂന്യത ആ ശൂന്യതയുടെ ഭീകരമായ അവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് അവർ മിക്കവാറും ഒരു അൻപത്തഞ്ച് അറുപത് വർഷം വയസ്സ് കഴിയുമ്പോൾ അവരെല്ലാം ഈശ്വര വിശ്വാസത്തിലേക്ക് വരുന്നത് കാരണം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ചാരി നിൽക്കാൻ ആവശ്യമായ വലിയ ഒരു സപ്പോർട്ടാണ് ജീവിതത്തിൽ സപ്പോർട്ട്ലെസ് എന്നൊരു വാക്ക് സപ്പോർട്ട് ഫുൾ എന്ന് രണ്ട് ഒരു വാക്ക് ഇതിൽ എനിക്ക് ദുഃഖം വരുമ്പോൾ എനിക്ക് സന്തോഷം വരുമ്പോൾ എനിക്ക് അഭിമാനജനകമായ നേട്ടമുണ്ടാകുമ്പോൾ എനിക്ക് ആരുമില്ലെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സ് കിടന്ന് ചാഞ്ചാടുകയാണ് ആ ചാഞ്ചാടുന്ന മനസ്സിന് അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ആശ്വാസങ്ങളും എല്ലാം ലഭിക്കാൻ ഒരു ഉജ്ജ്വലമായ മാർഗമാണ് ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ മക്കളിൽ ഉണ്ടാക്കണം അത് ആ വിശ്വാസം അതിനോടനുബന്ധിച്ച നാമദേവം അതിനോടനുബന്ധിച്ച ആചാരങ്ങൾ അതിനോടനുബന്ധിച്ച കഥാ ശ്രവണം ഇതെല്ലാം നമ്മളെ നേരിട്ട് നന്മയിലേക്ക് നയിക്കുന്ന വലിയ ഒരു ആചാര സമ്പത്താണ് അപ്പം മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് ഇന്നും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ഉജ്ജ്വലമായൊരു ഫിനോമിനനാണ് അൺഎക്സ്പ്ലെയിനബിൾ ആണത് ആ മനുഷ്യ മനസ്സിൽ തന്നെ ഒബ്ജക്റ്റീവ് മൈൻഡുണ്ട് സബ്ജക്റ്റീവ് മൈൻഡുണ്ട് ചില ആചാരങ്ങളിലൂടെ യോഗചര്യകളിലൂടെ ഹഠയോഗത്തിലൂടെ ഇതെല്ലാം യോഗ ആചാരങ്ങളിലൂടെ സബ്ജക്റ്റീവ് മൈൻഡിനെ സാധാരണമാം വിധം ആക്റ്റീവാക്കിയിട്ട് ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ഒരു സിദ്ധി ഉള്ള മനുഷ്യനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഒരു സാധാരണക്കാരനെ അപ്പോൾ ഒരു സാധാരണക്കാരന് സിദ്ധി ഉണ്ടാകണമെങ്കിൽ അവൻ സിദ്ധനായി മാറണമെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട് സിദ്ധൻ എന്നൊന്നില്ല സിദ്ധി എന്നുള്ളതില്ല ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇതില്ല എന്ന് പറയുന്നവർ അന്വേഷിച്ചിറങ്ങാത്തത് കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന തെറ്റാണ് നിങ്ങളും കണ്ണുമടച്ചിത് വിശ്വസിക്കണമെന്നല്ല അനവധി സിദ്ധന്മാരുണ്ട് സിദ്ധിയുള്ളവരുണ്ട് ആ സിദ്ധി അവർക്ക് ലഭിക്കാൻ കാരണം അവരുടെ യൂണിവേഴ്സലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് ഹഠയോഗ ഇത്യാദി ആചാരങ്ങളിലൂടെ ആക്ടിവേറ്റ് ചെയ്ത് മനസ്സിനെ ഒരു സൂപ്പർ മൈൻഡാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആചാരങ്ങളിൽ സാധാരണക്കാർക്ക് ജീവിതത്തിൽ പകർത്തേണ്ടതായ മാനസിക നന്മ ഉളവാക്കുന്ന ആചാരങ്ങളുണ്ട് അസാധാരണക്കാർക്ക് സബ്ജക്റ്റീവ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് സംയമം എന്ന ധ്യാന ധാരണ സമാധി അല്ലെങ്കിൽ ധാരണ ധ്യാന സമാധിയിലൂടെ ഹഠയോഗത്തിലൂടെ മനസ്സിനെ എക്സില ആക്സിലറേറ്റ് ചെയ്യിച്ച് സിദ്ധന്മാരായി മാറാനുള്ള ആചാരങ്ങളും ഭാരതത്തിൽ അനവധിയുണ്ട് ആ മഹത്വമേറിയ ആചാരങ്ങൾ മനുഷ്യൻ്റെ മാനസിക നന്മയ്ക്ക് ഉതകുന്നവയാണ് അപ്പം മനുഷ്യൻ്റെ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾക്ക് ഏതാണ്ട് ഏഴ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എത്രയോ ആചാരങ്ങൾ നിങ്ങൾക്ക് തന്നെത്താനെ കേട്ട് കണ്ട് ചർച്ച ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ആചാരങ്ങളുണ്ട് ചില സിനിമ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില കാഴ്ച കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതായ അപ്സ് ആൻഡ് ഡൗൺസ് ഇവയെല്ലാം നമുക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യണമെങ്കിൽ മനസ്സിന് ഒരു ശാന്തമായ സ്റ്റെബിലൈസ്ഡ് വിഷൻ ഉണ്ടാകണം അതും ഭാരതത്തിൻ്റെ മാനസിക നന്മയ്ക്കുതകുന്ന ആചാരങ്ങളാണ് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഒരു ഉജ്ജ്വലമായ പ്രക്രിയ അത് ചൈതന്യവത്താക്കാനുള്ള അനവധി ആചാരങ്ങൾ ഭാരതത്തിലുണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് ഉതകുന്നത് മുതൽക്ക് സിദ്ധന്മാർക്ക് യോഗികൾക്ക് ഉതകുന്നത് വരെയുള്ള ആത്യഗഹനമായ മാനസിക ആചാരങ്ങളാണ് ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കണം മാത്രമല്ല സൈക്കോളജി മെസ്മറിസം ഹിപ്നോട്ടിസം അനുഗ്രഹം പ്രൊഫസർ എറിക് ബേൺ പറഞ്ഞ transactional analysis inferiority complex superiority complex വെല്ലുവിളിക്കാനുള്ള മാനസികാവസ്ഥ പരാജയം നേരിടുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇവയെ മുഴുവനും നന്മയുള്ളത് സ്വീകരിക്കാനും തിന്മയുള്ളത് കളയാനും വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ് ഭാരതത്തിൽ മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങളെന്ന ക്ലാസ്സിൽ നമുക്ക് പെടുത്താൻ സാധിക്കുന്നത് ഓർമ്മിക്കുക മാനസിക നന്മയ്ക്കുതകുന്ന ആചാരങ്ങൾക്ക് ചെറിയ നേട്ടം ഉണ്ടാക്കുന്നത് മുതൽക്ക് അസാധാരണമായിട്ട് കൂടുവിട്ട് കൂടുമാറുക എന്ന് പറയുന്നത് മനസ്സിനകത്തുള്ള പലതും പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അഗാധവും അതിഗഹനവുമായ രോഗങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുക എന്നുള്ളത് മുതൽക്ക് പല മനസ്സുകളിലും അടിഞ്ഞുകൂടിയിരിക്കുന്നതായ കോംപ്ലക്സുകളെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മുതൽക്ക് മനോരോഗങ്ങൾക്ക് കൺകണ്ടതായ ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നത് വരെയുള്ള ആചാരങ്ങളുടെ സമൂഹമാണ് ഭാരതത്തിലുള്ളത് അത് ചിലതെല്ലാം മന്ത്രവാദങ്ങളുടെ രൂപത്തിലുണ്ട് മന്ത്രവാദങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അത് ദുരാചാരമായി മാറുന്നത് അതായത് നല്ല ഒരു ഡോക്ടറ് മെഡിക്കൽ നോളജ് തെറ്റായിട്ട് ഉപയോഗിച്ചാൽ അത് ദുരാചാരമാണ് മെഡിക്കൽ സയൻസിൽ അതുപോലെ നല്ല ഒരു മന്ത്രവാദക്രിയ മന്ത്രവാദം നടത്തുന്ന വ്യക്തി തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അത് ദുരാചാരമായി മാറുന്നത് അതേ സമയത്ത് നല്ല പൂജ അറിയാവുന്ന വ്യക്തി ഒരു ചരട് ജപിച്ച് കയ്യിൽ ക്ലോസ് ചെയ്ത് ഒരു കുട്ടിയുടെ അടുത്ത് കൊടുക്കുകയാണ് എൻ്റെ മോന് നല്ലോണം പഠിക്കാൻ സാധിക്കും ഈ ചരട് വലത്തെ കയ്യിൽ കെട്ടിയിട്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരൂ എന്നിട്ട് പഠിക്കുന്നതിനെക്കുറിച്ച് എന്നോട് പറയണം ആ കുട്ടിയുടെ മനസ്സിനകത്തൊരു അസാധാരണമായ ആത്മവിശ്വാസം കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അസുഖം മാറുന്നു എന്ന് മാത്രമല്ല ആത്മവിശ്വാസവും അറിവും നേടാനുള്ള നല്ല ഒരു വഴി അതിലൂടെ ലഭ്യമാകുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുക അതായത് വിശ്വാസം ജനിപ്പിക്കുക അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാമമൂർത്തി എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ ന്യൂറോളജിസ്റ്റ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടായി ഹിന്ദു ന്യൂസ് പേപ്പറിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ഒരു കഥയല്ല ഒരു അനുഭവം അദ്ദേഹം വിവരിക്കുന്നതാണ് കുറേ രോഗികൾ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിലെ ടെസ്റ്റിംഗ് നടത്തി E C G E E G blood pressure cholesterol triglycerides അവരുടെ എല്ലാ രോഗങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കയ്യിൽ ഒരു ഗുളിക വെച്ചിട്ട് ആ ഗുളിക ഇടത്തെ കയ്യിൽ ഗുളിക വെച്ചിട്ട് ടാബ്ലറ്റ് വെച്ചിട്ട് വലത്തെ കൈ കൊണ്ട് അടച്ചു പിടിച്ച് കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ആ ടാബ്ലറ്റ് വലത്തെ കയ്യിലെടുത്ത് ഈ രോഗിയോട് കഴിക്കാൻ പറഞ്ഞു അത്രയും ആ രോഗി അത് കഴിച്ച് ഒരു ഗ്ലാ അര ഗ്ലാസ് വെള്ളം കൊടുത്തു ആ ഗുളിക അവർ ആ രോഗി കഴിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ അസുഖം മാറും ഒരു പ്രശ്നമില്ല അത് അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ടാബ്ലറ്റാണ് എന്ന് പറഞ്ഞ് രോഗിക്ക് കൊടുക്കാം ആ രോഗി അത് കഴിച്ചു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ആ രോഗിയെ വിളിച്ച് ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അടുത്ത് ഇപ്പം എങ്ങനെ എങ്ങനെ തോന്നുന്നു ശരീരത്തിൽ നല്ല മാറ്റമുണ്ട് ഡോക്ടറെ എന്നാ രോഗി പറഞ്ഞത് ഇവിടെ എന്താ ചെയ്തത് ടാബ്ലറ്റ് കൊടുത്തത് എന്തായിരുന്നറിയാമോ അറിയാമോ വെറും ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി ടാബ്ലറ്റ് രൂപത്തിലാക്കിയിട്ട് പ്രാർത്ഥനാ രീതിയിൽ കൊടുത്തത് രോഗിയെ പറ്റിക്കാൻ വേണ്ടി ആയിരുന്നില്ല രോഗമുണ്ട് എന്ന ആ രോഗിയുടെ ധാരണയിൽ ഈ ഡോക്ടർ കൊടുക്കുന്ന ടാബ്ലറ്റ് ഫെയ്ത്തോടുകൂടി കഴിക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി കഴിക്കുമ്പോൾ ശരീരത്തിലും ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റായിട്ടാണ് അത് നടത്തിയത് എൺപത് ശതമാനം രോഗികൾ പറഞ്ഞു നല്ല ആശ്വാസം തോന്നുന്നുണ്ട് അപ്പം ആ ആശ്വാസം രോഗികൾക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ് ഡോക്ടറോടുള്ള വിശ്വാസം ഗുളിക ടാബ്ലറ്റിനോടുള്ള വിശ്വാസം ടാബ്ലറ്റിനെ ഇത്രയും പ്രഗത്ഭനായ ഡോക്ടർ മന്ത്രം ജപിച്ചു കൊടുത്തു എന്ന പ്രക്രിയയോടുള്ള വിശ്വാസം ഈ ഡോക്ടറുടെ അടുത്ത് വന്നാൽ എൻ്റെ രോഗം മാറുമെന്ന വിശ്വാസം ഈ ഇതെല്ലാം വിശ്വാസങ്ങളാണ് ഇതെല്ലാം മനസ്സിനെ സ്വാധീനിച്ചതാണ് ആ മനസ്സിൻ്റെ സ്വാധീനത്തിലൂടെ അത് ശരീരത്തിലേക്ക് കടന്നു ശരീരത്തിൻ്റെ രോഗം മാറാൻ ഈ മനസ്സിലൂടെ പ്രക്രിയ നടത്താൻ ഡോക്ടർക്ക് സാധിച്ചു ഇത് തന്നെയാണ് ആത്മവിശ്വാസമില്ലാത്ത വ്യക്തിയോട് നാമം ജപിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകാൻ പറയുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് ആത്മവിശ്വാസം ജനിപ്പിക്കാനുള്ള ഒരു ടെക്നിക്കാണ് നീ നാളെ ഗുരുവായൂരിൽ ചെന്ന് തൊഴുത് മറ്റന്നാൾ നീ ജോലിക്ക് ജോയിൻ ചെയ്തോ നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് അമ്മൂമ്മ പറയുമ്പോൾ ആ ഗുരുവായൂരപ്പ ദർശനം എന്ന ഫെയ്ത്ത് അത് മനസ്സിനെ അസാധാരണമായി സ്വാധീനിക്കുന്നു ഇവിടെയാണ് മനുഷ്യ മനസ്സ് അചഞ്ചലമായിട്ട് മുമ്പോട്ട് പോകാൻ ഈശ്വര വിശ്വാസം നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നത് വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി അവിടെ വരുന്ന എയ്ഡ്സ് രോഗികളെ ക്യാൻസർ രോഗികളെയും ഹാർട്ട് പേഷ്യൻറ്റിനെയും ചികിത്സിക്കുന്നത് ഈ പറയുന്ന ടെക്നിക്ക് തന്നെയാണ് അതായത് ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ദീപക് ചോപ്ര അവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് അവിടെ എല്ലാ രോഗികളും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് മന്ത്രം ചൊല്ലും അതിനുശേഷം വലത്തെ കയ്യ തലയിൽ വെച്ച് ഇടത്തെ കൈ ചുരുട്ടി നെഞ്ചത്ത് വെച്ച് ശരീരത്തിനോട് പറയും തൻ്റെ രോഗം മാറണം എന്ന് ഇത് ശരീരത്തിനോട് പറയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലൂടെ അങ്ങോട്ട് ശരീരത്തെ ബോധ്യപ്പെടുത്താം അങ്ങനെ മനസ്സിലൂടെ ശരീരത്തെ ചികിത്സിക്കുന്ന ആധുനിക ചികിത്സാ സമ്പ്രദായത്തിന് പറയുന്ന പേരാണ് new age therapy new age therapy എന്ന് പറയുന്നത് അപ്പോൾ ക്വാണ്ടം ഹീലിംഗ് എന്ന പേരും അതിനുണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സുഹൃതം എന്ന cinema M T Vasudevan Nair direct ചെയ്ത് മമ്മൂട്ടി ഒരു ക്യാൻസർ രോഗിയായ പത്രപ്രവർത്തകനായി ജീവിക്കുന്ന ഒരു നല്ല കഥ അത് കഥയല്ല എം ടി വാസുദേവൻ നായരുടെ സുഹൃത്തിൻ്റെ ജീവചരിത്രമാണ് അത് കഥയായിട്ട് അദ്ദേഹം മാറ്റിയിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചന്ദനം തൊടുന്നു ഭസ്മം തൊടുന്നു മന്ത്രം ചൊല്ലുന്നു സൂര്യ നമസ്കാരം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു തീർത്ഥം കുടിക്കുന്നു ഇതിലെല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് മറ്റ് പല എഫക്റ്റുകളുണ്ട് പല എഫക്റ്റുകളുടെയും കൂട്ടത്തിൽ സൈക്കോളജിക്കൽ എഫക്റ്റ് കൂടിയുണ്ട് ആ സൈക്കോളജിക്കൽ എഫക്റ്റ് പ്ലസ് പിന്നെ മരുന്നും കൂടി കൊടുക്കുമ്പോഴാണ് ആ കഥാപാത്രമായ ക്യാൻസർ പേഷ്യൻറ്റിൽ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ടും മാറുന്നത് ഇത് ഞാൻ പറയാൻ കാരണം മനസ്സിനെ സ്വാധീനിക്കുന്ന ആചാരങ്ങളെന്ന് നാം പലപ്പോഴും പറയാറുള്ളത് വെറും അന്ധവിശ്വാസമാണ് ദുരാചാരമാണ് എന്നെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് സന്ദേശങ്ങളായിട്ട് അല്ല അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുന്ന വരികളാണ് ഞാനും നിങ്ങളും ഏത് മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ സന്ദേശങ്ങൾ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം അന്ധവിശ്വാസങ്ങളോ ദുരാചാരങ്ങളോ അതിനകത്ത് പ്രവേശിക്കാതെ ഒരു വിദ്യാർത്ഥിയുടെ മകൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ രോഗിയുടെ ഭരണാധികാരിയുടെ സുഹൃത്തിൻ്റെ ബന്ധുവിൻ്റെ മനസ്സിന് നന്മ നൽകുന്ന രീതിയിലായിരിക്കണം ഈ ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വേണം നന്മ നിറഞ്ഞ ഈ മാനസിക ആചാരങ്ങളുടെ സന്ദേശങ്ങൾ അവർക്ക് കൊടുക്കാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജുമായി ബന്ധപ്പെടാം അതല്ലെങ്കിൽ നല്ല സൈക്കോളജിസ്റ്റുമാരുണ്ട് അവരുമായിട്ടും ബന്ധപ്പെടാം അവരെല്ലാം ഇന്ന് അംഗീകരിച്ചിരിക്കുന്നതാണ് ഞാൻ നിങ്ങളോട് വിവരിച്ച മാനസിക നന്മയ്ക്ക് ഉതകുന്നതായ ആചാരങ്ങൾ എന്ന് പറയുന്നത് വെല്ലൂർ പി എം മാത്യു അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിറച്ചും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭഗവത്ഗീതയുടെ വരികൾ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് മനസ്സിനകത്തുണ്ടാകുന്ന ചൈതന്യം മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടിയിട്ട് അപ്പോൾ മാനസിക നന്മയ്ക്കുതകുന്ന ആചാരങ്ങൾ മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം